അധ്യായം പത്തൊൻപത് രണ്ടാമത്തെ നറുക്ക് ഷിമയോന് കുടുംബം കുടുംബമായി ഷിമയോൻ മക്കളുടെ ഗോത്രത്തിന് വന്നു അവരുടെ അവകാശം യഹൂദ മക്കളുടെ അവകാശത്തിന്റെ ഇടയിൽ ആയിരുന്നു അവർക്ക് തങ്ങളുടെ അവകാശത്തിൽ Beersheba Sheba Moladah Hazar Shual Balah Ezem Eltolad Bethul Hormah Ziklag Beth Marcaboth Hazar Susah Beth Lebaoth Sharuhen ഇങ്ങനെ പതിമൂന്ന് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അയ്യീൻ റിമ്മോൻ ഏഥർ ആശാൻ ഇങ്ങനെ നാല് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഈ പട്ടണങ്ങൾക്ക് ചുറ്റും തെക്കേ ദേശത്തിലെ രാമ എന്ന ബാലത് ബേർ വരെയുള്ള സകല ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു ഇത് ഷിമയോൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം ഷിമയോൻ മക്കളുടെ അവകാശം യഹൂദ മക്കളുടെ ഓഹരിയിൽ ഉൾപ്പെട്ടിരുന്നു യഹൂദ മക്കളുടെ ഓഹരി അവർക്ക് അധികമായിരുന്നതുകൊണ്ട് അവരുടെ അവകാശത്തിന്റെ ഇടയിൽ ഷിമയോൻ മക്കൾക്ക് അവകാശം ലഭിച്ചു സെബുലൂൻ മക്കൾക്ക് കുടുംബം കുടുംബമായി മൂന്നാമത്തെ നറുക്ക് വന്നു അവരുടെ അവകാശത്തിന്റെ അതിർ സാരീദ് വരെ ആയിരുന്നു അവരുടെ അതിർ പടിഞ്ഞാറോട്ട് മരലയിലേക്ക് കയറി ദബ്ബേശത്തുവരെ ചെന്ന് യോക്നേയാമിനെതിരെയുള്ള തോടുവരെ എത്തുന്നു സാരീദിൽ നിന്ന് അത് കിഴക്കോട്ട് സൂര്യോദയത്തിന്റെ നേരെ കിസ്ലോത് താബോരിന്റെ അതിരിലേക്ക് തിരിഞ്ഞ് ദാബരത്തിന് ചെന്ന് യാഫിയയിലേക്ക് കയറുന്നു അവിടെ നിന്ന് കിഴക്കോട്ട് ഗത്ത് ഹേഫറിലേക്കും യത് കാസീനിലേക്കും കടന്ന് നേയ നീണ്ടുകിടക്കുന്ന റിമ്മോനിലേക്ക് ചെല്ലുന്നു പിന്നെ ആ അതിർ ഹന്നാഥോന്റെ വടക്കുവശത്ത് തിരിഞ്ഞ് ഇഫ്താഹ് ഏൽ താഴ്വരയിൽ അവസാനിക്കുന്നു കത്താത്ത് നഹല്ലാൽ ഷിംറോൻ ഇദല ബേത്ത് ലേഹേം മുതലായ പന്ത്രണ്ട് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു ഇത് സെബുലുൻ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശമായ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ നാലാമത്തെ നറുക്ക് ഇസാഖാരിന് കുടുംബം കുടുംബമായി ഇസാഖാർ മക്കൾക്ക് തന്നെ വന്നു അവരുടെ ദേശം ഇസ്രയേൽ കെസുല്ലോ ശൂനേം ഹഫാരയും ഷിയോൻ അനാഹരാത് രബീത്ത് കിഷിയോൻ ഏബസ് രേമത്ത് എൻ ഗന്നീം എൻ ഹദ്ദ ബേത്ത് പസേസ് എന്നിവയായിരുന്നു അവരുടെ അതിർ താബോർ ഷഹസൂമ ബെസ്ഷെമെഷ് എന്നിവയിലെത്തി യോർദാങ്കൽ അവസാനിക്കുന്നു ഇങ്ങനെ പതിനാറ് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു ഇത് ഇസാഖാർ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ ആശയർ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി അഞ്ചാമത്തെ നറുക്ക് വന്നു അവരുടെ ദേശം ഹെൽക്കത്ത് ഹലി ബേത്തൻ അക്ഷാവ് അല്ലമേലക് അമാദ് മിഷാൽ എന്നിവയായിരുന്നു അത് പടിഞ്ഞാറോട്ട് കർമ്മയിലും ഷീഹോർ ലിബ്നാത്തും വരെ എത്തി സൂര്യോദയത്തിന്റെ നേരെ ബേത്ത് ദാഗോനിലേക്ക് തിരിഞ്ഞ് വടക്ക് സെബുലൂനിലും ബേത്ത് ഏമക്കിലും നെയ്യേലിലും ഇഫ്താഹ് ഏൽ താഴ്വരയിലുമെത്തി എത്തി ഇടത്തോട്ട് കാബൂൽ ഹെബ്രോൻ രഹോബ് ഹമ്മോൻ കാന എന്നിവയിലും മഹാനഗരമായ സീതോൻ വരെയും ചെല്ലുന്നു പിന്നെ ആ അതിർ രാമയിലേക്കും ഉറപ്പുള്ള പട്ടണമായ സോരിലേക്കും തിരിയുന്നു പിന്നെ ആ അതിർ ഓസയിലേക്ക് തിരിഞ്ഞ് സക്സീബ് ദേശത്ത് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു ഉമ്മ അഫേഖ് രഹോബ് മുതലായ ഇരുപത്തിരണ്ട് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു ഇത് ആശർമക്കളുടെ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ ആറാമത്തെ നറുക്ക് നഫ്താലി മക്കൾക്ക് കുടുംബം കുടുംബമായി നഫ്താലി മക്കൾക്ക് തന്നെ വന്നു അവരുടെ അതിർ ഹേലഫും സാനന്നീമിലെ കരുവേലകവും തുടങ്ങി അദാമി നേക്കബിലും യബ്നോലിലും കൂടി ലക്കും വരെ ചെന്ന് യോർദാങ്കൽ അവസാനിക്കുന്നു പിന്നെ ആ അതിർ പടിഞ്ഞാറോട്ട് അസ്നോത്ത് താബോരിലേക്ക് തിരിഞ്ഞ് അവിടെ നിന്ന് ഹൂക്കോക്കിലേക്ക് ചെന്ന് തെക്കുവശത്ത് സെബൂലിനോടും പടിഞ്ഞാറുവശത്ത് ആശേരിനോടും കിഴക്കുവശത്ത് യോർദാന്യ യഹൂദയോടും തൊട്ടിരിക്കുന്നു ഉറപ്പുള്ള പട്ടണങ്ങളായ സിദ്ദീം സേർ ഹമ്മദ് രക്കത്ത് കിന്നേരത്ത് അദമ രാമ ഹാസോർ ഖേദശ് എദ്രയി എൻ ഹാസോർ ഇരോൻ മിത്നൽ ഏൽ ഹൊരേം ബേത് അനാഥ് ബേത് ഷെമേസ് ഇങ്ങനെ പത്തൊൻപത് പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഇവ നഫ്താലി മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശത്തിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും തന്നെ ദാൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി ഏഴാമത്തെ നറുക്ക് വന്നു അവരുടെ അവകാശദേശം സോര എസ്തായോൽ ഈർഷമേഷ് ഷാലബീൻ അയ്യാലോൻ ഇത്ല ഏലോൻ തിംന യക്രോൻ എൽത്തക്കെ ഗിബഥോൻ ബാലാത്ത് ഇഹൂദ് ബെനെ ബേരാക് ഗത്ത് റിമോൻ മേയർകോൻ രക്കോൻ എന്നിവയും യാഫോവിനെതിരെയുള്ള ദേശവും ആയിരുന്നു എന്നാൽ ദാൻമക്കളുടെ ദേശം അവർക്ക് പൊയ്പോയി അതുകൊണ്ട് ദാൻമക്കൾ പുറപ്പെട്ട് ലേശമിനോട് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച് വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ച് കൈവശമാക്കി അവിടെ പാർത്തു ലേശമിന് തങ്ങളുടെ അപ്പനായ ദാന്റെ പേരിൻ പ്രകാരം ദാൻ എന്ന് പേരിട്ടു ഇത് ദാൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശ പട്ടണങ്ങളും ഗ്രാമങ്ങളും ആകുന്നു അവർ ദേശത്തെ അതിർത്തിരിച്ച് കഴിഞ്ഞ ശേഷം ഇസ്രായേൽ മക്കൾ നൂന്റെ മകനായ യോശുവയ്ക്കും തങ്ങളുടെ ഇടയിൽ ഒരു അവകാശം കൊടുത്തു അവൻ ചോദിച്ച പട്ടണമായ എഫ്രൈം മലനാട്ടിലുള്ള തിംനത് സേരഹ് അവർ യഹോവയുടെ കൽപ്പന പ്രകാരം അവന് കൊടുത്തു അവൻ ആ പട്ടണം പണിത് അവിടെ പാർത്തു ഇവ പുരോഹിതനായ എലയാസാരും നൂന്റെ മകനായ യോശുവയും ഇസ്രായേൽ മക്കളുടെ ഗോത്ര പിതാക്കന്മാരിൽ പ്രധാനികളും ഷീലോവിൽ സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ യഹോവയുടെ സന്നദ്ധിയിൽ വെച്ച് ചീട്ടിട്ട് അവകാശമായി വിഭാഗിച്ചു കൊടുത്ത അവകാശങ്ങൾ ആകുന്നു ഇങ്ങനെ ദേശവിഭാഗം അവസാനിച്ചു